ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ റേഡിയോ വഴി ശവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏകദേശം ഒരു മണിക്കൂർ സമയം ഒരു മണിക്കൂറിലധികം സമയം ബഹുമാനപ്പെട്ട അമീൻ കുരട്ടിക്കര സാഹിബ് നയിച്ച ഇസ്ലാമിക് ഫാമിലി ക്വിസ് ആയിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത് വളരെ വിജ്ഞാനപ്രദമായ പരിപാടി നേതൃത്വം നൽകുകയും ക്ലാസ് റൂമിനെ ഹരം കൊള്ളിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട മീൻകുരട്ടിക്കര സാഹിബിന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നന്ദി പറയുന്ന പരിപാടി എന്ന് മാത്രമാണ് ഏതായിരുന്നാലും അള്ളാഹുവിന്റെ അടുക്കൽ ഇതൊക്കെ നമ്മുടെ മിസാൻ എന്ന തുലാസിൽ ഭാരമേറിയ അമലായി അള്ളാഹുത്താല നമുക്ക് അനുഭവപ്പെടുത്തി തരട്ടെ അതുകൊണ്ടേ കാര്യമുള്ളൂ ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഇഖ്ലാസ് അതിൻ്റെ നെയ്യത്ത് ഇന്നമല്ലാമാലു ബിന്നയ്യാത്തി എന്നാണല്ലോ ഉമാ ഉമിറു ഇല്ലാലി അബുദുല്ലാഹ മുഖ്ലിസീൻ അലഹുദ്ദീൻ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിജ്ഞാനം പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെയുള്ള സ്തുത്യർഹമായ പരിപാടികളാണ് അതുകൊണ്ട് വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ അസൂയാവഹമായ മുന്നേറ്റം നടത്തണം എന്നാണ് റസൂലുല്ലാഹി സല്ലാ സ്വലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അസൂയ അനുവദിക്കപ്പെട്ട കാര്യമാണ് ഒന്ന് വിജ്ഞാനം സമ്പാദിക്കാനുള്ള വാഞ്ച അതിനുള്ള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 നൽകപ്പെട്ട വിഭാഗത്തിൻ ഒരു വിഭാഗം ആളുകൾക്ക് നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ വേദം വേദം നൽകപ്പെട്ടവരിൽ ഒരു വിഭാഗത്തിന് നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ യറുദ്ദൂക്കും ബാദ ഈമാനിക്കും കാഫിരീൻ നിങ്ങൾ വിശ്വാസം പൂണ്ടവരായ ശേഷം വിശ്വാസം ഉൾക്കൊണ്ടവരായ ശേഷം വീണ്ടും അവിശ്വാസത്തിലേക്ക് അവർ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും മോമിനിങ്ങളെ വിളിച്ചിട്ടാണ് അള്ളാഹുത്താല പറയുന്നത് വേദം നൽകപ്പെട്ട ജൂത ക്രിസ്ത്യാനികൾക്ക് അവരിൽ ചില കുടിലതന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആശയം നിങ്ങളിൽ കുത്തിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ മിഷണറി സംഘങ്ങൾക്ക് നിങ്ങൾ വഴിപ്പെടുകയാണെങ്കിൽ അഥവാ അവർ പറയുന്നത് നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ യറുദ്ദൂക്കും അവർ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും ബാധ ഈമാനിക്കും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമായ ഈമാൻ അവൻ നിങ്ങൾക്ക് നൽകിയതിനു ശേഷം കാഫിരീൻ നിങ്ങളെ വീണ്ടും കാഫിരീങ്ങളായി തിരിച്ചു കൊണ്ടുപോകും അവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും ആയതുകൊണ്ട് നിങ്ങൾ ജൂത ക്രിസ്ത്യാനി നിങ്ങളുടെ കുടില തന്ത്രങ്ങൾക്ക് വഴിപ്പെട്ടു പോകരുതേ അനുസരിച്ചു പോന്നു എങ്ങനെയാണ് നിങ്ങൾക്ക് വീണ്ടും അവിശ്വാസത്തിലേക്ക് പോകാൻ സാധിക്കുക വഅന്തും തുത്ലാലൈക്കും ആയാത്തുല്ലാഹ് നിങ്ങളിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ദിനം പ്രതി ഇങ്ങനെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ ആയത്തുകൾ ദിനേന നിങ്ങൾക്ക് ഓതിത്തന്നുകൊണ്ടിരിക്കുകയാണ് വഫീക്കും റസൂലുഹു മാത്രമല്ല അവന്റെ പ്രവാചകൻ നിങ്ങൾക്കിടയിൽ ജീവിക്കുന്നുമുണ്ട് എന്നിട്ട് പിന്നെ നിങ്ങൾക്കെങ്ങനെ അവിശ്വാസത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നു ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം ആരെങ്കിലും അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിച്ചാൽ അവനെ അള്ളാഹു സുബാനഹുവതാല സൽപാന്ധാവിലേക്ക് ചൊവ്വായ മാർഗത്തിലേക്ക് വഴി നടത്തുന്നതാണ് ഹുദിയ അവൻ വഴി നടത്തപ്പെടുന്നതാണ് ഇലാ സുറാത്തും മുസ്തഖീം ചൊവ്വായ പാതയിലേക്ക് പക്ഷേ അള്ളാഹുവിന്റെ പാശം നിങ്ങൾ വിട്ടുപോകരുത് അങ്ങനെ അള്ളാഹുവിന്റെ പാശം നിങ്ങൾ വിട്ടിട്ട് ജൂത ക്രിസ്ത്യാനികളുടെ കുടിലതന്ത്രങ്ങൾക്ക് നിങ്ങൾ വഴിപ്പെടുകയാണെങ്കിൽ അതനുസരിച്ചിട്ടാണ് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ യറുദ്ദൂക്കും ബാഴ്ദ ഈമാനിക്കും കാഫിരീൻ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാകുന്ന ഈമാൻ നിങ്ങൾക്ക് ലഭിച്ച ശേഷം വീണ്ടും അവർ നിങ്ങളെ കുഫിരീയത്തിലേക്ക് അവിശ്വാസത്തിലേക്ക് തിരിച്ചു തിരിച്ചു കൊണ്ടുപോകും അത് നിങ്ങൾ ശ്രദ്ധിക്കണം ബദ്ധശ്രദ്ധരായിരിക്കണം എന്നാണ് അള്ളാഹു സുബാനഹുവത്താല ആവശ്യപ്പെടുന്നത് ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം സത്യത്തിൽ മദീനയിലുണ്ടായ ഒരു സംഭവമാണ് കാര്യം അങ്ങനെയാണെങ്കിലും ഇത് ലോകാവസാനം വരെ വരുന്ന എല്ലാ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും അവർക്കെല്ലാം ബാധകമാണ് എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മിൻ അഹ്ലിൽ കിതാബി വേദം നൽകപ്പെട്ടവർ വേദം നൽകപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൂത ക്രിസ്ത്യാനികളെയാണ് മദീനയിൽ അക്കാലത്തുണ്ടായിരുന്നത് കാര്യമായി ജൂതന്മാരാണ് ജൂതന്മാർ നല്ല ഒരു വിഭാഗം ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഒരു വിഭാഗം അതേപടി തന്നെ ജൂതന്മാരായി കഴിയുകയും ചെയ്തു യറുദ്ദൂക്കും ബാദ ഈമാനിക്കും കാഫിരീൻ അവരിൽപ്പെട്ട ഒരു വിഭാഗത്തെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ യുസയ്യറൂക്കും കാഫിരീന ബാദാൻ ഹദാക്കുമുല്ലാഹുലിൽ ഈമാൻ അള്ളാഹു നിങ്ങളെ ഈമാനിലേക്ക് വഴി നടത്തിയ ശേഷം നിങ്ങൾക്ക് സത്യവിശ്വാസം പുൽകാനുള്ള അവസരം കനിഞ്ഞു നൽകിയ ശേഷം വീണ്ടും അവർ നിങ്ങളെ കുഫിരിയത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും ഈ പറയുന്നത് വൽ ഖിത്താബു ലിൽ ഔസി വൽ ഹസ്രജി മദീനയിലുണ്ടായിരുന്ന പ്രമുഖ ഗോത്രങ്ങളായിരുന്നു ഔസ് ഹസ്രജ് എന്നീ രണ്ടു ഗോത്രങ്ങൾ അവരോടാണ് സത്യത്തിൽ ഈ നേരിട്ടുള്ള ഖിതാബ് നടക്കുന്നത് അഥവാ അള്ളാഹുവിന്റെ സംബോധന യഥാർത്ഥത്തിൽ അവരോടാണ് അള്ളാഹു സുബാനഹുവത്താല നടത്തുന്നത് ഇത് കാനൽ യഹൂദു യുരീദൂന ഫിത്നത്തഹും കമാഫി സബബിന്നുസൂലി ഈ ആയത്തിന്റെ അവതരണത്തെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഔസ് ഹസ്രജിന്റെ ഇടയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ജൂതന്മാരിൽ ചിലർ ശ്രമിച്ചു അതാണ് ആ സംഭവമാണ് ഈ ആയത്തിന്റെ കാരണം എന്നാണ് വാലം അന്നഹൂതാല ലമ്മ ഹസർ അൽ ഫരീഖ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 പറയാ എന്തിനാണ് നിങ്ങൾ വിശ്വാസികളെ വഴിപഴപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ അവർ സ്വീകരിച്ച വിശ്വാസം അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈ വസല്ലമ തങ്ങളും ആ തങ്ങൾ അവിടെ പ്രചരിപ്പിക്കുന്ന വിശ്വാസവും സത്യസന്ധമായ വിശ്വാസമാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നിട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ അതിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത് പറഞ്ഞതിന് ശേഷം ഹസ്ദർ അൽ മുഅ്മിനീന ഹാദിഹിൽ അൻ പിന്നീട് മുഅ്മിനീങ്ങളോട് പറയുകയാണ് യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ഫരീഖം മിനല്ലദീന ഊതുൽ കിതാബ് സത്യവിശ്വാസികളെ ജൂതന്മാർ നിങ്ങളെ നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ള ഈ സത്യവിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ആ ശ്രമങ്ങൾക്ക് നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ സത്യവിശ്വാസത്തിൽ നിന്ന് അവർ നിങ്ങളെ കുഫിരിയത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും അത് നിങ്ങൾ ശ്രദ്ധിക്കണേ ജാഗരൂകരാകണേ എന്ന് അള്ളാഹു സുബാനഹുവത്താല മുഅ്മിനീങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഇതിന്റെ കാരണത്തെക്കുറിച്ച് മഹാന്മാരായ മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട് അന്ന ശാശബിന കൈസിൽ യഹൂദി കാന അലീമൽ عظيم الكفر ഷദീദ തഅനി അലൽ മുസ്ലിമീന ഷദീദ് അൽ ഹസദി ഷാഷുബിനു കൈസു എന്ന ജൂതൻ അദ്ദേഹം മുസ്ലിങ്ങളോട് കഠിന ബദ്ധ വിരോധം പുലർത്തുന്നയാളും മുസ്ലിങ്ങളെ അടച്ച് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയും അവരോട് വല്ലാത്ത അസൂയ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഔസ് ഹസ്രജ് ഗോത്രത്തിൽപ്പെട്ട അൻസാരികളായ സഹാബികൾ ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് ചെന്നു ആ സദസ്സിൽ അൻസാരികളും അൻസാരികളായ ഔസ് ഹസ്രജ് ഗോത്രക്കാർ അവർ മുമ്പ് ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് അവർ ബദ്ധ ശത്രുക്കളായിരുന്നു വൈരികളായിരുന്നു കഠിന ശത്രുക്കളായിരുന്നു പരസ്പരം കണ്ടാൽ മുണ്ടുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്യില്ലെന്ന് മാത്രമല്ല ഒന്ന് മിണ്ടിയാൽ രണ്ടാമത്തതിന് വാളൂരുന്ന പ്രകൃതക്കാരായിരുന്നു അക്കാലത്ത് ഇസ്ലാമിന്റെ മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ വന്ന മദീനയിലെത്തിയ ശേഷം അവർക്ക് തമ്മിൽ ഐക്യമുണ്ടാക്കുകയും അവരെ സഹോദരന്മാരാക്കി പരസ്പരം സ്നേഹത്തിന്റെ ചരടിൽ കോർത്തുകൊണ്ട് ഐക്യത്തോടെ പ്രവർത്തിക്കുന്ന ഒത്തൊരുമയുള്ള സമൂഹമാക്കി മാറ്റുകയും ചെയ്തു അത് പക്ഷേ മദീനയിലുണ്ടായിരുന്ന ജൂതന്മാർക്ക് വലിയ തിരിച്ചടിയാവുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവരെ വീണ്ടും തമ്മിൽ തെറ്റിക്കാനുള്ള കിട്ടുന്ന അവസരങ്ങൾ മുഴുവനും ജൂതന്മാർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും ബദ്ധവൈരം പുലർത്തുന്ന യഹൂദിയായ ഷാസുബിനു കൈസ് ഒരിക്കൽ അൻസാരികളായ സഹാബികൾ ഇരിക്കുന്ന അഥവാ ഔസ് ഹസറജിലെ സഹോദരന്മാർ ഒരുമിച്ചിരിക്കുന്ന ഒരു സദസ്സിലേക്ക് ചെന്നു എന്നിട്ട് അവർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇദ്ദേഹവും സംസാരത്തിൽ അങ്ങനെ ആ സംസാരം അവരുടെ പഴയകാല ചരിത്രത്തിലേക്ക് അദ്ദേഹം യുക്തിപൂർവം തിരിച്ചു കൊണ്ടുപോയി പണ്ട് ഔസും ഹസ്രജും തമ്മിൽ നടന്നിരുന്ന യുദ്ധങ്ങളെയൊക്കെ എടുത്തു പറഞ്ഞ് ആ കാലത്ത് അവർക്കിടയിൽ ആവേശം കൊള്ളിക്കാൻ രണ്ടു വിഭാഗവും ചൊല്ലിയിരുന്ന കവിതകളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് പഴയ ചരിത്രം എടുത്തിട്ടുകൊണ്ട് അവർക്കിടയിൽ വീണ്ടും ശത്രുത പുനർജനിപ്പിക്കാൻ ഷാസുബിനു കൈസ് ശ്രമിച്ചു അങ്ങനെ അൻസാരികൾ അഥവാ ഔസ് ഖസർജ് ഗോത്രത്തിലെ സഹോദരന്മാർ ആ പഴയ ഓർമ്മ മനസ്സിൽ തികട്ടി വന്നപ്പോൾ അവർക്ക് അവരുടെ രണ്ടു ഭാഗത്തു നിന്നും കൊല്ലപ്പെട്ട ആളുകളെയും രണ്ടു ഭാഗത്തു നിന്നും അംഗച്ഛേദം നടത്തപ്പെട്ടവരുടെയും അപകടം പറ്റിയ ആളുകളുടെയും ഒക്കെ ചരിത്രവും കഥയും അവരുടെ മനസ്സിൽ തികട്ടി വന്നപ്പോ പഴയ ആ വൈരം വീണ്ടും അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നു അങ്ങനെ അവർ പറഞ്ഞു എന്നാൽ വീണ്ടും നമുക്ക് യുദ്ധം തുടങ്ങാം അസിലാഹ് അസിലാഹ് എല്ലാവരും ആയുധമെടുക്കൂ എന്നുള്ള പ്രഖ്യാപനം വരെ അവിടെ നടത്തുകയുണ്ടായി അങ്ങനെ അവർ യുദ്ധത്തിന്റെ വക്കിലെത്തിയപ്പോ വിവരം റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിക്കുകയും അങ്ങനെ നബിസല്ലാ അലൈഹി സ്വലമ തങ്ങൾ തങ്ങളുടെ അടുത്തുണ്ടായിരുന്ന അൻസാരികളും മുഹാജിറുകളുമായ സഹാബികളെ കൂട്ടിക്കൊണ്ട് ആ സദസ്സിലേക്ക് വരികയും എന്നിട്ട് നബിസല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങൾ അവിടെ ഒരു ചെറിയ ഉപദേശം നടത്തുകയും ചെയ്തു അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അതർജിഊന ഇലാ ജാഹിലിയ വാനം ജാഹിലിയത്തിവാന വഖദ് അല്ലാഹു ബിൽ ഇസ്ലാമി ബൈന നിങ്ങൾ വീണ്ടും ആ പഴയ ജാഹിലിയ സമ്പ്രദായത്തിലേക്ക് തിരിച്ചു പോവുകയാണോ ഞാൻ നിങ്ങളുടെ ഇടയിലുണ്ടായിരിക്കെ അള്ളാഹു സുബാനഹുവത്താല ഇസ്ലാം കൊണ്ട് നിങ്ങളെ ആദരിച്ചിട്ടില്ലയോ അള്ളാഹു സുബാനഹുവത്താല നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പരസ്പരം ഇണക്കം തന്നിട്ടില്ലയോ ഇങ്ങനെ പരസ്പരം അള്ളാഹു സുബാനഹുവത്താല നിങ്ങളുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കുകയും ഇസ്ലാം കൊണ്ട് നിങ്ങളെ ആദരിക്കുകയും ഞാനാകുന്ന പ്രവാചകൻ നിങ്ങൾക്കിടയിലുണ്ടായിരിക്കുകയും ചെയ്യവേ നിങ്ങൾ വീണ്ടും പഴയ ജാഹിലിയത്തിലേക്ക് തിരിച്ചു പോവുകയാണോ എന്ന് ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഗൗരവത്തിന്റെ മുഖഭാവത്തോടു കൂടി പറഞ്ഞപ്പോൾ ഫാറഫൽ കൗമു അന്നദാലിക്കമിൻ അമലി അവിടെ കൂടിയിരുന്ന അൻസ് അൻസാരികളും മുഹാജിറുകളുമായ ഔസ് ഹസ്രജ് ഗോത്രത്തിലെ സഹോദരന്മാർക്ക് തിരിച്ചറിവുണ്ടായി അവർക്ക് സ്വബോധം തിരിച്ചു കിട്ടി അങ്ങനെ അവർ ഇത് പിശാജിന്റെ പ്രേരണയാണ് ജൂതന്മാരുടെ കുടില തന്ത്രമാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ ആയുധമെല്ലാം നിലത്തിട്ടു അവർ അതുവരെ കടിച്ചു കീറാൻ ഒരുങ്ങി നിന്നിരുന്ന ആയുധം കൊണ്ട് തലയറുക്കാൻ ഒരുങ്ങി നിന്നിരുന്ന ആ സഹോദരന്മാർ ആയുധം വലിച്ചെറിഞ്ഞിട്ട് അവർ ചിലർ മറ്റു ചിലരെ അഥവാ പരസ്പരം ആലിംഗനം ചെയ്തുകൊണ്ട് പരസ്പരം കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവർ പഴയ അല്പനേരം മുമ്പ് അവർക്കിടയിലുണ്ടായിരുന്ന ആ വൈരത്തിന്റെ പേരിൽ ഖേദിക്കുകയും കരയുകയും ചെയ്തു എന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കുന്നു റസൂലില്ലാഹി പിന്നെ അവർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയുണ്ടായി فما كان يوم أقبح أولا وأحسن آخرا من ذلك اليوم അവരുടെ ജീവിതത്തിൽ ആ ദിവസത്തെക്കാൾ ആദ്യരംഗം മോശമാവുകയും അവസാനം ഏറ്റവും നന്നാവുകയും ചെയ്ത ഒരു ദിവസം വേറെ ഉണ്ടായിട്ടില്ല എന്ന് ചരിത്രം പറയുന്നു ആ ദിവസം അവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദ്യ ഭാഗം വളരെ മോശവും അവസാനം ഏറ്റവും അനുഗ്രഹീതവുമായ ദിവസമായിരുന്നു പരസ്പരം കടിച്ചു കീറാനുള്ള പകയോടുകൂടി ആയുധം ഏന്തി നിന്നവർ ആയുധം മുറയിൽ നിന്ന് വലിച്ചോരിയിട്ട് പരസ്പരം തല കൊയ്യാൻ വേണ്ടി ഓങ്ങി നിന്നിരുന്നവർ റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ടു വാക്ക് പ്രഭാഷണം കേട്ടപ്പോഴേക്കും അവരുടെ മനസ്സലിയുകയും അള്ളാഹുവിന്റെ ഹിതായത്തിലേക്ക് അവർ തിരിച്ചു വരികയും പിശാജിന്റെ ആ ദുർബോധനം അവർക്ക് ബോധ്യപ്പെടുകയും ജൂതന്മാരുടെ കുടിലതന്ത്രം തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് അവർക്ക് അള്ളാഹു സുബാനഹുവ താല വീണ്ടും അവരുടെ മനസ്സിൽ സ്നേഹത്തിന് റസൂലിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഉറവ പൊടിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ അവർ പഴയ പഴയ രൂപത്തിലേക്ക് അഥവാ ഇസ്ലാമിലേക്ക് അവർ ഏത് രൂപത്തിലാണോ ഐക്യത്തോടെ വന്നത് സ്നേഹത്തോടെ വന്നത് റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പാകെ ഏത് രൂപത്തിലാണോ അവർ സാഹോദര്യത്തോടെ കഴിഞ്ഞിരുന്നത് എങ്കിൽ അതിനേക്കാൾ ഒരു ചാണ് മുമ്പിലേക്ക് വന്നുകൊണ്ട് വീണ്ടും അവർ സ്നേഹപ്രകടനങ്ങൾ നടത്തുകയും പരസ്പരം സന്തോഷത്തോടുകൂടി കെട്ടിപ്പിടിക്കുകയും ചെയ്തു എന്ന് ചരിത്രം ചരിത്രം പറയുന്നു ഇതാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റ് ബോധ്യപ്പെട്ടാൽ പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ പാടില്ല പിന്നെ അതിന്റെ മുകളിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ പാടില്ല ഇത് റസൂറുല്ലാഹി സല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ ഉപദേശമാണ് ആ ഉപദേശം അഥവാ രണ്ടു ഭാഗവും തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് അവർക്കിടയിലുള്ളത് പിശാജിന്റെ ശ്രമമാണ് എന്ന് തിരിച്ചറിയാൻ ഒരാൾ അവർക്കിടയിൽ വരികയും അയാൾ ആ ശ്രമം അഥവാ ഒരു പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു വിധികർത്താവോ ഒരു ഭരണാധികാരിയോ ആരാകട്ടെ പിശാജിന്റെ ആ ദുർബോധനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ശത്രുക്കളുടെ കുടില തന്ത്രങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്താൽ പിന്നെയും അവിടെ ചേരി തിരിഞ്ഞ് നിൽക്കാൻ പാടില്ല പിന്നെ അതിലെല്ലാം മറന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഉപദേശം ശവിക്കൊള്ളേണ്ട ബാധ്യത സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ് അതാണ് ഇവിടെ സംഭവിച്ചത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാ അലൈവല്ലം തങ്ങൾ അവരോട് ചോദിച്ചത് അലുഹുരിക്കും ഞാൻ നിങ്ങളിൽ ഇട ഞാൻ നിങ്ങളുടെ ഇടയിലുണ്ടായിരിക്കെ വീണ്ടും നിങ്ങൾ ജാഹിലിയ സമ്പ്രദായത്തിലേക്ക് തിരിച്ചു പോവുകയാണോ വക്കത് ബിൽ ഇസ്ലാമി അള്ളാഹുത്താല ഇസ്ലാം കൊണ്ട് നിങ്ങൾ ആദരിച്ചിട്ടില്ലയോ വല്ലഫബൈന കുലൂബിക്കും നിങ്ങൾക്കും പരസ്പരം ശത്രുക്കളായിരുന്ന നിങ്ങളെ അള്ളാഹു സുബാനഹുവത്താല നിങ്ങളുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കിയിട്ടില്ലയോ ഇത്ര ചോദിച്ചപ്പോഴേക്കും ഫറഫൽ കൗമു അന്നദാലിക്കമിൻ അമലി ഷെയ്ത്താൻ ഇത് പിശാജിന്റെ കുടിര തന്ത്രമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു ഒമിൻ കൈദിദാലിക്കൽ യഹൂദി ആ ഷാസുബിനു കൈസ് എന്ന ജൂതന്റെ ശത്രുത വളർത്താനുള്ള ശ്രമവുമാണ് അദ്ദേഹത്തിന്റെ കുടില തന്ത്രവുമാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം കേട്ട് അവർ വീണ്ടും പഴയതിനേക്കാൾ കൂടുതൽ സ്നേഹത്തോടുകൂടെ വർത്തിക്കാൻ തുടങ്ങി റസൂലുല്ലാഹിന്റെ കൂടെ അവർ കൈകോർത്തുകൊണ്ട് തിരിച്ചുപോയി അവിടെ നിന്ന് പിരിഞ്ഞുപോയി ഈ സംഭവത്തെ ഈ സംഭവത്തെ തുടർന്നാണ് അള്ളാഹു സുബാനഹുവത്താല പറഞ്ഞത് യായുഹല്ലദീന ആമനു ഏ സത്യവിശ്വാസികളെ ഇൻതുതിയൂ ഫരീഖം മിനല്ലദീന ഊത്തുൽ കിതാബ ഗ്രന്ഥം വേദം നൽകപ്പെട്ടവരിൽ ഒരു വിഭാഗം നിങ്ങളെ തെറ്റിക്കാനും പരസ്പരം പഴയ ശത്രുത തിരിച്ചു കൊണ്ടുവരാനും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ശ്രമിക്കുമ്പോൾ അതിന് നിങ്ങളും കൂട്ടുനിൽക്കുകയാണെങ്കിൽ യറുദ്ദൂക്കും ബാദ കാഫിരീൻ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹമായ ഈമാൻ സത്യവിശ്വാസം നിങ്ങൾക്ക് ലഭിച്ച ശേഷം വീണ്ടും നിങ്ങളെ കുഫിരിയത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണേ എന്ന് അള്ളാഹു സുബാനഹുവത്താല ഓർമ്മപ്പെടുത്തിയിട്ട് രണ്ടാമതൊന്നുകൂടെ ചോദിക്കുകയാണ് ഗൗരവം ബോധ്യപ്പെടുത്താൻ വീണ്ടും പറയുകയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് വീണ്ടും അസത്യത്തിലേക്ക് സത്യനിഷേധത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നത് അള്ളാഹു അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ ആയത്തുകൾ ദിനേന നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നില്ലയോ ഒഫീക്കും റസൂലുഹു അവന്റെ പ്രവാചകൻ നിങ്ങൾക്കിടയിലുണ്ടല്ലോ എന്നിട്ടും പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് സത്യനിഷേധത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നത് ആയതുകൊണ്ട് അള്ളാഹുവിന്റെ അള്ളാഹുവിൻ്റെ പാശം ആരെങ്കിലും മുറുകെ പിടിച്ചാൽ അള്ളാഹുവിന്റെ ഹുദിയ ഇലാ മുസ്തഖീം ചൊവ്വായ പാതയിലേക്ക് അവൻ അവരെ അവൻ അവരെ വഴി നടത്തുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സുബാനഹുവത്താല ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ അള്ളാഹുവിന്റെ പാശം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴി അള്ളാഹുവിൻ്റെ ഹിദായത്ത് അത് കിട്ടിയ ശേഷം പിന്നീട് ആ ഹിദായത്തിൽ നിന്ന് ആര് നമ്മളെ കൊത്തിവലിക്കാൻ ശ്രമിച്ചാലും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അള്ളാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് നമ്മളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇതൊരിക്കലും നന്മയുടെ മാർഗമല്ല ഇത് ഒന്നുകിൽ പിശാജിൻ്റെ ശ്രമമാണ് അല്ലെങ്കിൽ നമ്മുടെ ശത്രു ഇവിടെ പ്രവർത്തിക്കുകയാണ് ഇത് സത്യവിശ്വാസിക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടാകണം സത്യവിശ്വാസിക്ക് അത് തിരിച്ചറിയാൻ ചെയ്യാനുള്ള വിവേകമുണ്ടാകണം അപ്പോഴേ നിങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാവുകയുള്ളൂ നിങ്ങളുടെ വിശ്വാസം രൂഢമൂലമാവുകയുള്ളൂ എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇത് റസൂലുല്ലാഹി സല്ലാ അലൈഹി സ്വലം തങ്ങളുടെ കാലത്ത് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണെങ്കിലും റസൂലുല്ലാഹി സല്ലാ അലൈഹി സ്വലം തങ്ങളുടെ ജീവിതകാലത്ത് വഫീക്കും റസൂലുഹു നിങ്ങളിൽ പ്രവാചകൻ ഉണ്ടല്ലോ എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചു പോകാൻ സാധിക്കുന്നു എന്നൊക്കെയാണ് അള്ളാഹു താല ചോദിച്ചിട്ടുള്ളത് എങ്കിൽ തന്നെയും ഇത് എല്ലാ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യ സമൂഹത്തിനും വിശിഷ്യ സത്യവിശ്വാസികൾക്കും ബാധകമാണ് അവരുടെ ശത്രുക്കൾ അവരെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർക്കുള്ള തിരിച്ചറിവുണ്ടാകണം എന്നതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണിത് എന്ന് മുഫസ്സിരിങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നു വൈൻ ഊത്തുൽ കിതാബ ഇവിടെ ഊത്തുൽ കിതാബ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വേദം നൽകപ്പെട്ടവർ എന്നാണ് അതിന്റെ വ്യക്തമായ അർത്ഥം പക്ഷേ മുഫസിരിയങ്ങൾ ചിലർ പറയുന്നു അത് വേദം നൽകപ്പെട്ടവർക്ക് മാത്രമുള്ളതല്ല എല്ലാ ആധുനിക പണ്ഡിതന്മാരും അഥവാ അള്ളാഹുവിന്റെ മതം പഠിച്ചിട്ട് അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാതെ സമൂഹത്തെ തെറ്റിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന എല്ലാ ആധുനിക അല്ലെങ്കിൽ ഭൗതിക ഭൗതികരായ പണ്ഡിതന്മാരെയും കുറിച്ചാണ് ഈ പറയുന്നത് എന്നാണ് ചില മുഫസ്സിരിയങ്ങൾ പ്രമുഖരായ മുഫസ്സിരിയങ്ങൾ പറയുന്നത് യഹ്മിലു അയ്യക്കൂനൽ മുറാദു ഹാദിഹിൽ വാക്കിയ ഇവിടെ നേരത്തെ ഉദ്ധരിച്ച ഷാസുബിനു കൈസ് എന്ന കുടില തന്ത്രമുള്ള മുസ്ലിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ച ജൂതനായ മനുഷ്യന്റെ ശ്രമത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത് എങ്കിൽ പോലും ഇവിടെ മനുഷ്യനെ കുഴപ്പത്തിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സർവ ശത്രുക്കളുടെ ശ്രമത്തെക്കുറിച്ചും തന്നെയാണ് ഇവിടെ അള്ളാഹു താല ബോധ്യപ്പെടുത്തുന്നത് ഫബയ്യന അന്നൽ മുഅ്മിനീന ഇൻ ലാനു വഖബിലു മിൻഹും ഖൗലഹും നിശ്ചയം സത്യവിശ്വാസികൾ ശത്രുക്കളുടെ ശത്രുക്കൾ ആരാവട്ടെ ശത്രുക്കൾ ശത്രുക്കൾക്ക് അനുസരിക്കുകയും അവരോട് ഭാഗം ചേരുകയും അവർ പറയുന്നത് സ്വീകരിക്കുകയും ചെയ്താൽ അദ്ദാലിക ഹാലൻ ബാദ ഹാലിൻ ഇല അൻയൂദു ഇല അൻയൂദു കുഫാറ അവർ ക്രമേണ അവർ ക്രമേണ സത്യനിഷേധികളായി പോകുന്നതിന് അത് കാരണമായി തീരും എന്ന് അള്ളാഹു സുബാനഹുല ഇവിടെ നമ്മളോട് ബോധ്യപ്പെടുത്തുകയാണ് വൽ കുഫ്രു യൂജിബുൽ ഹലാഖ ഫിദ്ദുനിയാവദ്ദീൻ സത്യനിഷേധം എന്നുള്ളത് നമ്മ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവന്റെ മതത്തെയും അവന്റെ ഭൗതിക ജീവിതത്തെയും നശിപ്പിച്ചു കളയും അവന്റെ മതവും നശിച്ചു മതം നശിച്ചു എന്ന് പറഞ്ഞ പാരത്രിക ലോകം നശിച്ചു പോയി അതുപോലെ ദുന്യാവും നശിച്ചു ദീനും നശിച്ചു എന്നാണ് അള്ളാഹു താല പറയുന്നത് ശത്രുവിനെ വഴിപ്പെട്ടാൽ ശത്രുവിനെ അനുസരിച്ചാൽ ശത്രുവിന്റെ കുടില തന്ത്രം തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ ഫിത്ന ഭൗതിക ലോകത്തുണ്ടാകുന്ന ഹലാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്കിടയിൽ സത്യവിശ്വാസികൾക്കിടയിൽ പരസ്പരം ശത്രുതയുണ്ടാകും പരസ്പരം ദേഷ്യമുണ്ടാകും അതുപോലെ തന്നെ അവർക്കിടയിൽ കുഴപ്പം പൊട്ടിപ്പുട പുറപ്പെടാൻ അതുപോലെ തന്നെ യുദ്ധമുണ്ടാകാനും ഒക്കെ അത് കാരണമാകും അതെല്ലാം രക്തച്ചൊരിച്ചിലേക്ക് നീക്കുന്നതാണ് അത് നാശത്തിന് കാരണമാകുന്നതാണ് എന്നാലോ ദീനിന്റെ നാശം എന്ന് പറഞ്ഞാലോ ഫദാഹിറുൻ അത് നമുക്ക് വ്യക്തമായി കാണുന്നതാണ് കാരണം മുസ്ലിമായ ഒരു മനുഷ്യൻ ജൂതനെ ക്രിസ്ത്യാനിയെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ മതത്തോട് അല്ലെങ്കിൽ ഒരു ജൂതനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവന്റെ ഉദ്ദേശ്യം ഇസ്ലാമിനെ തകർക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജൂതനെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിനെ ധിക്കരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അതവന്റെ ദീനിനെ ഇല്ലായ്മ ചെയ്യലും നശിപ്പിക്കലും ആകുന്നു എന്ന് ഇവിടുന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നിട്ട് അള്ളാഹു താല ചോദിക്കുന്നത് വകൈഫ അൻതും എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് സത്യനിഷേധത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നത് എന്ത് ന്യായമാണ് നിങ്ങളുടെ അടുക്കൽ അതിനുള്ളത് വഅൻതും തുത്ലാലൈക്കും ആയാത്തുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ദിനേന നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെടുകയാണ് നിങ്ങൾക്ക് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെടുകയാണ് അള്ളാഹുവിന്റെ കിതാബ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ ആയത്തുകൾ നിങ്ങൾ നിങ്ങളിൽ ഇങ്ങനെ പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് അത് കേട്ട് എങ്ങനെ അങ്ങനെയാണ് നിങ്ങൾക്ക് കുഫറിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നത് മാത്രമല്ല ഒഫീക്കും റസൂലുഹു അവന്റെ പ്രവാചകനും നിങ്ങൾക്കിടയിലുണ്ട് ഈ രണ്ട് വ്യക്തമായ ലക്ഷ്യങ്ങൾ വ്യക്തമായ മാർഗദർശനത്തിന്റെ ഏറ്റവും പ്രബലമായ രണ്ട് തൂണുകൾ നിങ്ങൾക്കിടയിലുണ്ടായിട്ട് എങ്ങനെ നിങ്ങൾക്ക് അത് വിട്ടുപോകാൻ സാധിക്കുന്നു എന്നാണ് അള്ളാഹു സുബാനഹുവത്ത് അല ഈ ആയത്തിലൂടെ സത്യവിശ്വാസികളോട് ചോദിക്കുന്നത് ഇവിടെ ഒന്ന് ആയത്തുല്ലാഹി രണ്ടാമത്തത് റസൂലുഹു അഥവാ ഖുർആാനും സുന്നത്തും എന്ന് നമുക്കതിനെ വിശദീകരിക്കാവുന്നതാണ് അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരി റസൂലുല്ലാഹി സല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ കാലത്ത് ഒന്ന് ഖുർആൻ മറ്റൊന്ന് റസൂൽ റസൂൽ സല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ കാലത്ത് റസൂൽ സല്ലാ അലൈഹി സ്വലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അനതാരിക്കുൻ ഫീക്കും തക്കലൈനി ഞാൻ നിങ്ങളിൽ രണ്ടു മഹത്തായ കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് നിങ്ങളിൽ നിന്ന് യാത്ര ചോദിച്ചു പോകുന്നത് ഒന്ന് കിതാബുല്ലാഹി അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ രണ്ടാമത്തത് വസുന്നത്തു റസൂലിഹി അവന്റെ പ്രവാചകന്റെ ചര്യയുമാകുന്നു ഇതേ ഹദീസ് മറ്റു ചില റിവായത്തുകളിൽ അഥവാ പ്രമുഖമായ റിവായത്തുകളിൽ വന്നിട്ടുള്ളത് ഒന്ന് കിതാബുല്ലാഹി വഴിത്തിറത്തി ഒന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥം രണ്ട് വഴിത്തിറത്തി എന്റെ കുടുംബം എന്നാണ് ചില റിവായത്തുകളിൽ വസുന്നത്തു റസൂലിഹി അല്ലെങ്കിൽ വസുന്നത്തി എന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥവും എന്റെ ചര്യയും അള്ളാഹുവിന്റെ ഗ്രന്ഥവും എന്റെ കുടുംബവും ഇത് രണ്ടും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് വഴിപഴക്കാൻ സാധിക്കുന്നത് അതിലല്ലേ നിങ്ങൾ പിടിക്കേണ്ടത് ആ പിടിവിട്ടുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ തേടിപ്പോകാൻ സാധിക്കുന്നത് ആ ആശയം നിങ്ങളിൽ ഉണ്ടായിരിക്കെ മറ്റു ഏത് ആശയമാണ് നിങ്ങളെ ആകർഷിക്കുന്നത് ബാഹുത്താല ചോദിക്കുകയാണ് ഇവിടെ അള്ളാഹുത്താല ചോദിക്കുന്നു കൈഫ തക്ഫുറൂൻ കൈഫ എന്ന് പറഞ്ഞ് എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നത് എന്നാണ് അവിടെ ഒരു അത്ഭുതമുണ്ട് തഅജ്ജുബുൻ കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ സാധിക്കുന്നു എങ്ങനെ വിട്ടുപോകാൻ സാധിക്കുന്നു അത്ഭുതകരമായ ഒരു ആശ്ചര്യമുണ്ടായിട്ടാണ് അള്ളാഹു താല ചോദിക്കുന്നത് പക്ഷേ ഒത്തഅജുബു ഇന്നമാ അലി കുബിമല്ലായാലമുസബബ ഒരു അത്ഭുതം ഉണ്ടാകുക ആശ്ചര്യപ്പെടുക ആരാണ് ആശ്ചര്യപ്പെടുക നടന്ന സംഭവത്തിന്റെ യഥാർത്ഥ കാരണം അറിയാത്ത ആളാണ് ആശ്ചര്യപ്പെടുക നമ്മളൊരു ഒരു മാജിക് ഇങ്ങനെ കാണുകയാണെങ്കിൽ ആ മാജിക്കിൽ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോകും എന്താ കാരണം നമുക്കത് എങ്ങനെയാണ് സംഭവിക്കണമെന്ന് അറിയില്ല അതുകൊണ്ടാണ് അത്ഭുതം അപ്പോ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് അറിയാത്തവനാണല്ലോ അത്ഭുതപ്പെടുക അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അറിയാതിരിക്കുക എന്നുള്ളത് മൊഹാലാണ് പിന്നെ എങ്ങനെ അള്ളാഹു തല കൈഫ എന്ന് പറഞ്ഞു വൽ മുറാദു മിൻഹു അൽ മൻ ഞാൻ പറയണേ കേൾക്കുണ്ടോ ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ ഉണ്ട് ഒരാളെ കേൾക്കണുള്ളൂ ആ രണ്ടു രണ്ട് മൂന്നട്ടം ഏതായാലും അതുകൊണ്ട് പറയാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടോ നോക്കിയതാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യത്തിന്റെയും അടിസ്ഥാന കാരണം അറിയാതിരിക്കുക എന്നുള്ളത് ഉണ്ടാകൂല പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന് ആശ്ചര്യം ഉണ്ടാകുക എന്നാണ് എങ്ങനെയാണ് അള്ളാഹു തല കൈഫ് എന്ന് ചോദിച്ചത് അതിന്റെ ഉദ്ദേശം വൽ മുറാദു മിൻഹു അൽ മൻഉ വത്തഖ്ലീദു നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പാടില്ല നിങ്ങൾ കുഫറിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല നിങ്ങൾ ആ പോകുന്നത് ഒത്തകലീതു ആ പോകുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം അള്ളാഹുവിന്റെ കോപത്തിനിരയാകുന്ന കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ വിസ്മരിക്കരുത് എന്ന് അള്ളാഹു താല ഓർമ്മപ്പെടുത്താനാണ് മനുഷ്യർക്കിടയിലുണ്ടാകുന്ന ആശ്ചര്യത്തിന്റെ പദം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു താല ഇവിടെ നമ്മളോട് സംവദിക്കുന്നത് എന്നാണ് മുഫസ്സിരിങ്ങൾ നമുക്കത് വിശദീകരിച്ചു തരുന്നത് وذلك لأن تلاوة آيات الله عليهم حالا بعد حال مع كون الرسول صلى الله عليه وسلم فيهم الذي يزيل كل شبهة ويقرر كل حجة كالمانع من وقوعهم في الكفر അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ആയത്തുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി അവർക്കിടയിൽ ഇങ്ങനെ പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകർ എല്ലാ സംശയങ്ങളെയും ദൂരീകരിച്ചുകൊണ്ട് അവർക്കിടയിൽ സഹവസിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ പിന്നെ എങ്ങനെ അവർക്ക് വീണ്ടും സത്യനിഷേധത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നു അത് പാടില്ലാത്തതാണ് അതൊരിക്കലും സംഭവിച്ചുകൂടാൻ പാടില്ലാത്തതാണ് അത് അതിനെ തൊട്ട് അവർ ജാഗരൂകരാകേണ്ടതാണ് നിങ്ങൾ എന്ന് അള്ളാഹു സുബാനഹുവത്താല ഓർമ്മപ്പെടുത്തുകയാണ് ഇൻ കിതാബ ബാദ ഈമാനിക്കും എന്നാണ് പറഞ്ഞത് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആധുനിക ജീവിത രീതിയെ സംബന്ധിച്ചാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ സത്യവിശ്വാസം ഉൾക്കൊണ്ടവരാണ് അള്ളാഹു സുബാനഹുവത്താല നമ്മുടെ വിശ്വാസത്തെ രൂഢമൂലമാക്കി തരട്ടെ ഈമാനിൽ ഉറച്ചു നിൽക്കാനും ഈമാൻ കൊണ്ട് ശക്തി പ്രാപിക്കാനും അള്ളാഹു സുബാനഹുവത്താല നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ അള്ളാഹു താല നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തി തരട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ് ഒരാളും ഒരാമീനും പറയണില്ല ഏതായിരുന്നാലും അള്ളാഹു സുബാനഹുവത്താല സ്വീകരിക്കട്ടെ ഇമാം സുജാജ് എന്നിവർ പറയുന്നത് يجوز أن يكون هذا الخطاب لأصحاب سيدنا محمد صلى الله عليه وسلم خاصة لأن رسول الله صلى الله عليه وسلم كان فيهم وهم يشاهدونه ويجوز أن يكون هذا الخطاب لجميع الأمة ഇത് നബ്സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളോട് മാത്രമാകാൻ സാധ്യതയുണ്ട് അതല്ല സമൂഹത്തോട് മുഴുവനും മൊത്തത്തിൽ അന്ത്യനാൾ വരെ വരുന്ന മുഴുവൻ സമൂഹത്തോടുമാകാനും സാധ്യതയുണ്ട് لأن آثاره وعلاماته والقرآن الذي أوتي فينا مكان النبي صلى الله عليه وسلم وإن لم نشاهده ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഖുർആൻ തന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തും തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നില്ലെങ്കിലും ആ നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സുന്നത്ത് നമുക്കിടയിലുണ്ട് അതുകൊണ്ട് ലോകാവസാനം വരെയുള്ള മുഴുവൻ ഉമ്മത്തിനെയും സംബന്ധിച്ചാണ് ഈ പറയുന്നത് എന്നതും ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് മഹാനായ സെയ്ദുബിൻ റതി അള്ളാഹു പറഞ്ഞ ഹദീസ് ഇമാം ഖാസിൻ ആയത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട് അതിങ്ങനെയാണ് قام رسول الله صلى الله عليه وسلم يوما فينا خطيبا بماء يدعى خماء ബൈന മക്കത്ത വൽ മദീന മക്കയുടെയും മദീനയും ഇടക്കുള്ള ഹമ്മ എന്ന ഒരു ജലപ്രദേശത്ത് വെച്ചിട്ട് നബിസല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് സംസാരിച്ചു ഞങ്ങളോടൊരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നബിസല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് വലിയ ഉപദേശം തന്നു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അമ്മാ ബഅദു അലാ അയ്യുഹന്നാസ് إنما أنا بشر يوشك أن يأتيني رسول ربي فأجيب وإني تارك فيكم ثقلين أولهما كتاب الله فيه الهدى والنور فخذوا بكتاب الله واستمسكوا به فحث على كتاب الله ورغب فيه ثم قال وأهل بيتي أذكركم الله في أهل بيتي أذكركم الله في أهل بيتي മഹാനായ മഹാനായ സൈദുബിൻ അർക്കം റളിയല്ലാഹു എന്ന് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു ഓ ജനങ്ങളെ എന്റെ പ്രിയപ്പെട്ട സമൂഹമേ സ്വഹാബത്തെ ഇന്നമാന ബഷറും യൂഷിക്കുവാൻ എത്തിയനി റസൂലു റബ്ബി ഞാനൊരു മനുഷ്യനാണ് അള്ളാഹുവിന്റെ ദൂതൻ എന്റെ അടുക്കൽ വരാൻ ആയിട്ടുണ്ട് എപ്പോഴും അള്ളാഹുവിന്റെ ദൂതൻ എന്റെ അടുക്കൽ വന്നേക്കാം അഥവാ എന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് ഏത് സമയവും എന്നെ സമീപിച്ചേക്കാം ഉജീബ അങ്ങനെ വരുമ്പോൾ ഞാൻ മറുപടി ചെയ്യേണ്ടി വരും അഥവാ അള്ളാഹുവിന്റെ ദൂതന് ഞാൻ അനുസരിക്കേണ്ടി വരും അങ്ങനെ അള്ളാഹുവിന്റെ ദൂതന്റെ കൽപ്പനക്ക് അനുസരിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഇന്നി താരിക്കും ഫീക്കും സകലൈനി രണ്ട് വിഭാഗത്തെ നിങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടാണ് പോകുന്നത് അവലുഹുമാ കിതാബുല്ലാഹി ആദ്യത്തേത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാകുന്നു ഫീഹിൽ ഹുദാവന്നൂർ അതിൽ സന്മാർഗവും പ്രകാശവുമുണ്ട് നിങ്ങൾക്ക് വേണ്ട സന്മാർഗത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് വെളിച്ചം തരുന്ന സർവമാന കാര്യങ്ങളും അള്ളാഹുവിന്റെ ഗ്രന്ഥം നിറയേയുണ്ട് ഫഹുദൂബി കിതാബില്ലാഹി ആയതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ നല്ലവണ്ണം എടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യണേ വസ്തംസിക്കൂബിഹി അതുകൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കുകയും വേണം അള്ളാഹുവിന്റെ ഗ്രന്ഥം നിങ്ങൾ വിടാൻ പാടില്ല അത് നിങ്ങൾ മുറുക്കി പിടിക്കണം മുറുക്കി പിടിക്കണം എന്നതിനെ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് മറ്റു പലപ്പോഴും ഇതേ കാര്യം ആവർത്തിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് വാജിദി നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം എന്നാണ് അള്ളാഹുവിന്റെ റസൂ അള്ളാഹുവിന്റെ ഗ്രന്ഥവും അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയും അതാണ് അടുത്തു പറയുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബവും ഇതെല്ലാം നിങ്ങൾ മുറുക്കി പിടിക്കണം വിടാതെ പിടിക്കണം എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ നിങ്ങളിൽ നിന്നത് പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നാലുപാടും നിന്നിട്ട് അതിനെ വലിച്ചിട്ട് നിങ്ങളിൽ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കും നിങ്ങളിൽ നിന്ന് അത് പിഴുതു മാറ്റാൻ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷേ നിങ്ങൾ വിടരുതേ തമസ്സക്കൂബിഹി നിങ്ങളത് മുറുകെ പിടിക്കണേ വസ്തംസിക്കൂബിഹി നിങ്ങളത് മുറുക്കി പിടിക്കണേ ഫഹത്താല കിതാബില്ലാഹി അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ റസൂലുള്ള ഒരുപാട് ഞങ്ങളെ അതിനെ അത് സ്വീകരിക്കുന്നതിനെക്കുറിച്ച് പ്രേരിപ്പിക്കുകയുണ്ടായി വറഹബഫി അതിന്റെ കാര്യത്തിൽ ഞങ്ങളെ ഒരുപാട് അതിൻ അതിലേക്ക് ആഗ്രഹിപ്പിക്കുകയുണ്ടായി എന്നിട്ട് തുമ്മക്കാല പിന്നെ തങ്ങൾ പറഞ്ഞു വാഹുലുബൈത്തി രണ്ടാമത് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടുപോകുന്നത് എന്റെ കുടുംബത്തെയാകുന്നു നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് റസൂലുള്ള പറഞ്ഞത് ഞാൻ മരിച്ചു പോയേക്കാം ഞാൻ മരിച്ചു പോയേക്കാം പക്ഷേ ഞാൻ നിങ്ങൾക്കിടയിൽ ഉള്ളതുപോലെ തന്നെ നിങ്ങളെ സന്മാർഗത്തിലൂടെ തന്നെ കൊണ്ടുപോകാൻ നിങ്ങളെ അള്ളാഹുവിലേക്ക് നേരിട്ട് വഴി നടത്താൻ ഞാൻ രണ്ട് വിഭാഗത്തെ നിങ്ങൾക്ക് തരുന്നുണ്ട് അതൊന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് അത് നിങ്ങൾ മുറുക്കി പിടിക്കണം രണ്ടാമത്തത് എന്റെ കുടുംബമാണ് വാഹുലുബൈത്തി എന്റെ കുടുംബമാണ് ബൈത്തി എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ അള്ളാഹുവിനെ ഭയപ്പെടുത്തുകയാണ് എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടു പ്രാവശ്യം പറഞ്ഞു ബൈത്തി എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ അവരുടെ അവകാശങ്ങൾ നിങ്ങൾ വകവെച്ചു കൊടുക്കണേ അവരുടെ നേതൃത്വം നിങ്ങൾ അംഗീകരിക്കണേ അവർക്ക് വേണ്ട രൂപത്തിലുള്ള അംഗീകാരവും ആദരവും പദവികളും നിങ്ങൾ നൽകണേ അത് നിങ്ങൾ വിസ്മരിച്ചു പോയാൽ നിങ്ങൾ വഴികേടിലാകാൻ സാധ്യതയുണ്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥവും എന്റെ കുടുംബവുമാണ് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുക അതുകൊണ്ട് അവരെ നിങ്ങൾ മുന്നിൽ നിർത്തണേ എന്ന് അള്ളാഹു അള്ളാഹുവിന്റെ റസൂൽ സൊല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയതാണ് കേരളീയ മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോക മുസ്ലിങ്ങളിൽ നിന്ന് നമ്മളെ വേർതിരിച്ചു നിർത്തുന്നത് ഇസ്ലാമിക സംസ്കാരം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ഇസ്ലാമികമായ കുതിപ്പിന് നമുക്കെപ്പോഴും ഊർജം പകരുന്നത് തീർച്ചയായും അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബം പ്രത്യേകിച്ച് പാണക്കാട് കുടുംബമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല പാണക്കാട് കുടുംബത്തിന് കേരളീയ മുസ്ലിങ്ങൾ നൽകുന്ന അംഗീകാരവും അവരെ പിന്തുടരാനും അവർക്ക് പിന്നിൽ നിൽക്കാനും അവർ പറയുന്നത് അംഗീകരിക്കാനും കേരള മുസ്ലിങ്ങൾ കാണിക്കുന്ന ആ ഒരു ആവേശവും തന്നെയാണ് കേരള മുസ്ലിങ്ങളെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള മുസ്ലിങ്ങളെക്കാൾ അല്ല ലോകത്ത് തന്നെയുള്ള മുഴുവൻ മുസ്ലിങ്ങളെക്കാളും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമികമായ ഒരു ഒരു പ്രത്യേകമായ ആവേശവും അതോടൊപ്പം തന്നെ ഇസ്ലാമികമായ നാഗരിക നാഗരികത കൂടുതൽ കൊണ്ടു നടക്കാനും അതിനെ വളർത്തിക്കൊണ്ടുവരാനും കേരള മുസ്ലിങ്ങൾക്കാകുന്നതിന്റെ കാരണം എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബം അള്ളാഹുവിന്റെ ഗ്രന്ഥം നിങ്ങൾ മുറുകെ പിടിക്കണേ എന്ന് പറഞ്ഞിട്ട് ഉടനെ തങ്ങൾ പറഞ്ഞത് വഴിത്തിറത്തി എന്റെ കുടുംബത്തെയും നിങ്ങൾ ശ്രദ്ധിക്കുക എന്റെ കുടുംബത്തെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരുക്കും ഇങ്ങനെ കൊണ്ടേ കൊടുക്കണം എന്നുള്ള അർത്ഥത്തിലല്ല നബ്സല്ലാ അലൈഹി സ്വലം തങ്ങളെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ജക്കാത്ത് പോലും വാങ്ങാൻ പറ്റൂല അവർക്ക് ജക്കാത്ത് പോലും വാങ്ങാൻ പറ്റൂല തങ്ങന്മാർക്ക് ജക്കാത്ത് പോലും കൊടുക്കാൻ പറ്റൂല അപ്പൊ എന്തെങ്കിലും അവർക്ക് കൊടുക്കണം എന്നുള്ളതല്ല പിന്നെയോ അവരെ നിങ്ങൾ മുന്നിൽ നിർത്തണം അള്ളാഹുവിന്റെ കിതാബിനെ കുറിച്ച് അള്ളാഹു റസൂലുല്ലാഹി സല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കുക ഒമൻ ഖാദഹു ആ ഗ്രന്ഥത്തെ ആരെങ്കിലും മുന്നിൽ നിർത്തിയാൽ അതിനെ ഇമാമാക്കിയാൽ യപ്പൂ ആ അള്ളാഹു റസൂൽ സല്ലാ അലൈസ് ഞങ്ങൾ പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ ഇമാമാക്കിയാൽ മുന്നിൽ നിർത്തിയാൽ അത് അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നാൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ ആരെങ്കിലും വറ ലഹരിഹി അവന്റെ പിന്നിലാക്കാൻ ശ്രമിച്ചാൽ അവനെ അത് നരകത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുമെന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ മുന്നിൽ നിർത്തിയാൽ അതവനെ സ്വർഗത്തിലേക്ക് നയിക്കുമെന്നും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന് ഒരാൾ രണ്ടാം സ്ഥാനം നൽകിയിട്ട് പിന്നിൽ നിർത്തിയാൽ അതവനെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്ന് ഹബീബായ റസൂൽ അവിടെ തന്നെയാണ് ഇതിനെയും നമ്മൾ കാണേണ്ടത് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ ആരെങ്കിലും ഇമാമീങ്ങളാക്കിയാൽ അവർ ആ സമൂഹത്തെ നന്മയിലേക്ക് നയിച്ചു കൊണ്ടുപോകും അവരെ ആരെങ്കിലും രണ്ടാം സ്ഥാനം നൽകിയിട്ട് പിന്നിൽ നിർത്തിയാൽ അവരെ ആരെങ്കിലും ആക്ഷേപിച്ചുകൊണ്ട് അവരെ പിന്തള്ളാൻ ശ്രമിച്ചാൽ അവർ തീർച്ചയായും നാശത്തിലേക്ക് തന്നെയാണ് പോവുക അവരെ നരകത്തിലേക്കുള്ള പാതയിലേക്കാണ് ആ സയ്യിദ് കുടുംബം കൊണ്ടുപോവുക എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ല അൽഹംദുലില്ല തുമ്മ അൽഹംദുലില്ല കേരളീയരായ നമ്മൾ വളരെ പുണ്യം ചെയ്തവരാണെന്ന് നമ്മുടെ മലയാള ഭാഷയിൽ നമ്മൾ പറയാറുള്ളത് പോലെ നമ്മുടെ പുണ്യം അല്ലെങ്കിൽ പോലും അള്ളാഹു സുബാനഹൂവത്താല് നമുക്ക് വളരെ വലിയ അനുഗ്രഹമാണ് ആ കുടുംബത്തിലൂടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അഹിലുബൈത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹു സുബാനഹൂവത്താല ആ കുടുംബത്തിന് കേരള മുസ്ലിം സമൂഹത്തെ വിജയത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വർഗത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവിധ കഴിവുകളും തൗഫീഖും ഇസ്സത്തും സർവമാന പ്രതാപവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ് ആ തണലാണ് പാണക്കാട് കുടുംബവും സമസ്ത കേരള ജമീയത്തുല്ലുലമ എന്ന മഹിതമായ നമ്മുടെ ആശയപ്രസ്ഥാനവും അത് രണ്ടുമാണ് കേരള മുസ്ലിങ്ങളുടെ വിജയത്തിന്റെ വീരഗാഥക്ക് എപ്പോഴും കാരണമായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മറ്റു പലരും അതിന്റെ അവകാശങ്ങളെ തങ്ങളുടെ വകയാക്കി മാറ്റാൻ ശ്രമിക്കാറുണ്ടെങ്കിലും ചരിത്രമറിയാവുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ് ഈ രണ്ട് ഘടകങ്ങളാണ് ഒന്ന് പാണക്കാട് കുടുംബവും സമസ്ത കേരള ജമീയത്തുലമ എന്ന മഹിതമായ പ്രസ്ഥാനത്ത് നയിച്ച മഹാരഥന്മാരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ പണ്ഡിതന്മാരും ഈ രണ്ട് ഘടകങ്ങൾ തന്നെയാണ് അഥവാ ഒന്ന് കിതാബുള്ള മറ്റൊന്ന് ഇത്രത്തി അള്ളാഹുവിന്റെ സമസ്ത കേരള ജമീയത്തുലമ എന്ന് പറഞ്ഞാൽ അതൊരു പണ്ഡിത വ്യൂഹമാണ് അതാണ് കിതാബുള്ള കിതാബുള്ളയെ കൊണ്ട് നടക്കുന്നവർ രണ്ടാമത്തത് വഴിത്തിറത്തി നമ്മളെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് കുടുംബം ഒന്നാമതായി മറ്റു അഹിലുബൈത്തുകളെയും നമ്മൾ തള്ളിക്കളയുന്നില്ല മറ്റു അഹിലുബൈത്തുകളെയും എല്ലാ അഹിലുബൈത്താണെങ്കിൽ അവർ അംഗീകരിക്കണം അപ്പോ കേരള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയത്തിന്റെ വെന്നിക്കൊടി പറത്തിക്കാൻ അവർക്ക് എക്കാലത്തും കാരണമായിട്ടുള്ളത് റസൂലുല്ലാഹി സല്ലാ അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസിലുള്ള രണ്ട് ഘടകങ്ങൾ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അഥവാ സമസ്ത എന്ന് പറഞ്ഞാൽ കിതാബുല്ലാ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് പണ്ഡിതന്മാരാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്നവർ സമസ്ത കേരള ജമ്മിയത്തുല്ലുലമയുടെ പണ്ഡിതന്മാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും യാതൊരു തർക്കത്തിനും ഒരാൾക്കും അവകാശമില്ല എന്നതാണ് സത്വത എന്നതാണ് വസ്തുത ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദാകട്ടെ ഈ അടുത്ത് നമ്മളോട് ഇവിടെ പറഞ്ഞു പോയ മഹാനായ നമ്മുടെ ഗുരുവര്യൻ അള്ളാഹു സുബാനഹുവത്താല അവരുടെ ഖബറിനെയൊക്കെ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ മഹാനായ കാളമ്പാടി ഉസ്താദാകട്ടെ അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ ഓരോരുത്തരെ കുറിച്ചും നിലവിൽ സമസ്തയെ നയിച്ചു കൊണ്ടുപോകുന്ന മഹാരഥന്മാരായ നമ്മുടെ ഗുരുക്കന്മാരെ കുറിച്ച് അവർക്കൊക്കെ അവരൊക്കെ നമ്മുടെ അഭിമാനമാണ് അവർ തന്നെയാണ് കേരള മുസ്ലിങ്ങളുടെ ഇസ്സത്തിന്റെ ഒന്നാമത്തെ ഘടകം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ സയ്യിദ് കുടുംബവും റസൂലുല്ലാഹി സല്ലാഹു അലൈഹി കിതാബുല്ലാഹി ഇത്രത്തി അള്ളാഹുവിന്റെ ഗ്രന്ഥം അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ഹഫ് അവന്റെ കയ്യിൽ കിട്ടിയത് കൊണ്ട് കാര്യമില്ല പക്ഷേ ആ മുസ്ഹഫിലുള്ള കാര്യങ്ങളെ അവന് മനസ്സിലാക്കി കൊടുക്കുന്ന വിഭാഗം അവർ തന്നെയാണ് തീർച്ചയായും അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്നതുകൊണ്ട് ഉദ്ദേശ്യമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു രണ്ടാമത്തത് ഇത്രത്തി വളരെയേറെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ് ഇവിടെ മഹാന്മാരായ മുഫസ്സിരിങ്ങൾ പറയുന്നു ഏലം അന്ന ലാഹിറൽ ഖിത്താബി മാ അഹ്ലിൽ കിതാബി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ് ഇവിടെ പ്രത്യക്ഷമായി അള്ളാഹുത്താല കാര്യങ്ങൾ പറയുന്നത് യാ അഹ്ലൽ കിതാബി എന്ന് പറഞ്ഞിട്ടാണ് മുമിനീങ്ങളോട് അള്ളാഹു താല പറയുന്നത് അഹ്ലു കിതാബിന്റെ കുടിലതന്ത്രങ്ങൾ നിങ്ങൾ പെട്ടുപോകരുത് എന്ന് തന്നെയാണ് പക്ഷേ അത് പ്രകടമായ അതിന്റെ ആശയം അങ്ങനെയാണെങ്കിൽ പോലും ബാത്തിനുഹു അതിന് ഒരു ആന്തരികാർത്ഥമുണ്ട് അതെന്താണ് ഇവിടെ വേദം നൽകപ്പെട്ട ഒരു വിഭാഗത്തിന് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ അവരെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ എന്നാണ് അള്ളാഹു താല പറഞ്ഞത് എന്നാൽ ഒ ബാത്തിനുഹു അതിന് വേറെ ഒരു ആന്തരിക അർത്ഥമുണ്ട് അതെന്താണ് മാ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മതത്തിന്റെ മതത്തിന്റെ വിധിവിലക്കുകളെ ബലി കഴിപ്പിക്കുന്ന കേവല ഭൗതിക പണ്ഡിതന്മാർ മാ ഉലമാ അള്ളാഹുവിന്റെ മതത്തെ രണ്ടാം സ്ഥാനത്ത് നിർത്തിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമങ്ങളെ ബലി ബലി കഴിപ്പിക്കുന്ന പണ്ഡിതന്മാർ വലായമലൂന പഠിച്ച കാര്യമൊന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്ത പണ്ഡിതന്മാർ മിൻഹുമുല്ലദീന യക്ഫുറൂന അബിഹിൽ ഖുർആനു മിനസ്സുഹുദി ഫിദ്ദുന്യ വൽ വത്തഖ്വ അള്ളാഹുവിന്റെ ഗ്രന്ഥം യഥാർത്ഥത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ള സുഹുദ് ഭൗതിക വിരക്തി ഭൗതികതയോടുള്ള വിരക്തി ഈ ദുന്യാവിനോടുള്ള വിരക്തി അതുപോലെ തന്നെ സൂക്ഷ്മത അതുപോലെ തന്നെ തക്കുവ ഇതൊന്നും കൊണ്ടു നടക്കാത്ത കേവല ഭൗതിക താല്പര്യമുള്ള പണ്ഡിതന്മാർ അവരുടെ അവരുടെ ഫിത്നയിലും നിങ്ങൾ പെട്ടുപോകരുത് എന്നാണ് അവരുടെ ഫിത്നയിലും നിങ്ങൾ പെട്ടുപോകരുത് എന്നാണ് ഈ ആയത്തിന്റെ ആശയം എന്ന് ഈ ഞാൻ ഏതിണ്ടാക്കിയതല്ലോ ഞാൻ എഴുതിണ്ടാക്കിയതല്ല അങ്ങനെ ആരും പറയണ്ട ഖിതാബി മാ കിതാബി ഈ ഖിതാബ് അള്ളാഹു സുബാനഹുവാല ഈ ആയത്തിൽ പ്രകടമായി പറയുന്നത് അഹ്ലു കിതാബിനെ കുറിച്ച് തന്നെയാണ് സംശയമില്ല പക്ഷേ ബാത്തിനുഹു അതിന്റെ ആന്തരികമായ ഒരർത്ഥമുണ്ട് അത് മാ ഉലമാ ഈ തെറ്റിന്റെ പണ്ഡിതന്മാർ തിന്മയുടെ പണ്ഡിതന്മാർ അഥവാ ഭൗതികതക്ക് ഒന്നാം സ്ഥാനം നൽകുന്ന പണ്ഡിതന്മാർ അല്ലദീന യബിഊനദ്ദീന ബിദ്ദുന്യ ദുന്യാവിന് വേണ്ടി ദീനിനെ വിൽക്കുന്നവർ വലായമലൂനബിമായാലമൂൻ പഠിച്ച കാര്യമൊന്നും ജീവിതത്തിൽ പകർത്താത്തവർ മിൻഹുമുല്ലദീന യക്ഫുറൂന ബിമാജ അഹ്ബിൽ ഖുർആൻ ഖുർആൻ എന്തൊരു കാര്യത്തിന് വേണ്ടി അള്ളാഹുത്താൽ അവതരിപ്പിച്ചുവോ ആ കാര്യത്തെയൊക്കെ നിഷേധിക്കുന്നവർ എന്താണ് യഥാർത്ഥത്തിൽ ഖുർആൻ അല്ലാഹു ഇറക്കിയത് കൊണ്ടുള്ള ലക്ഷ്യം അത് മിനസ്സുഹുദി ഫിദ്ദുന്യ ഒന്ന് ഭൗതികതയോട് നിങ്ങൾക്ക് വിരക്തി ഉണ്ടാകണം ഈ ദുന്യാവിന് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വിലയുമില്ല ഈ ദുന്യാവിന് അള്ളാന്റെ അടുക്കൽ ഒരു വിലയുമില്ല ഒരു കൊതുകിന്റെ ചിറക് പോലും ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഈ ദുന്യാവിന് അള്ളാഹുത്താല കൽപ്പിക്കുമായിരുന്നെങ്കിൽ കാഫിറിന് ഈ ഭൂമിയിൽ നിന്ന് ഒരു ഇറക്ക് വെള്ളം പോലും അവൻ കുടിപ്പിക്കില്ലായിരുന്നെന്ന് ഹബീബായ റസൂലുല്ലാഹി ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഈ ദുന്യാവിന് ഈ ഭൂമിക്ക് അള്ളാഹുത്താല കൽപ്പിച്ചിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ഒരു കാഫിറിനും ഒരു ഇറക്ക് വെള്ളം പോലും അവൻ കുടിപ്പിക്കില്ലായിരുന്നെന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാണ് ദുന്യാവ് ആ ദുന്യാവ് നിങ്ങൾക്ക് വേണ്ടേ ഇതല്ല നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യം കേട്ടോ നിങ്ങളുടെ ലക്ഷ്യം സ്വർഗമാകണം പാരത്രീക മോക്ഷമാകണം അതാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പഠിപ്പിച്ചത് അതിനു വേണ്ടിയാണ് ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തത് ആ ലക്ഷ്യത്തെ വിസ്മരിക്കുന്നവർ ആ ലക്ഷ്യത്തെ വിസ്മരിക്കുന്ന പണ്ഡിതന്മാർ അങ്ങനെ ഭൗതികതയ്ക്കു വേണ്ടി ഖുർആാനിനെ പിന്നോട്ട് വലിച്ചെറിയുന്നവർ ഖുർആാനിന് രണ്ടാം സ്ഥാനം കൊടുക്കുന്നവർ ഭൗതികതക്ക് മുൻതൂക്കം നൽകുന്നവർ ശാശ്വതമായ ലോകത്തെക്കാൾ ശാശ്വതമായ ലോകത്തെക്കാൾ ഇവിടെ നശിച്ചു പോകുന്ന നശ്വരമായ ലോകത്തിനെ തെരഞ്ഞെടുക്കുന്നവർ അതുപോലെ തന്നെ വൽ തക്കുവയും വറവും സൂക്ഷ്മതയും ഒന്നും ജീവിതത്തിൽ കൊണ്ടു നടക്കാത്തവർ സൃഷ്ടികളെ തൊട്ട് സൃഷ്ടികളുടെ കാര്യങ്ങളൊന്നും ആളുകളുടെ ജനങ്ങളുടെ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകേണ്ട നേതാക്കൾക്ക് അതിൽ ശ്രദ്ധയില്ലാതെ ആളുകളുടെ കാര്യത്തെ തൊട്ടൊക്കെ അവർ അശ്രദ്ധരാണ് അവരവരവരുടെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കുന്നത് റബ്ബു സുബാനഹുവത്താലയിലേക്ക് മുന്നിടുന്നതിനു പകരം ഭൗതികതയിലേക്ക് തിരിഞ്ഞു നോക്കുന്നവർ ഉബദിലിൽ ജുഹുദി ലിനൈലിൽ മഖ്സൂദി അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലം നേടുന്നതിനു വേണ്ടി തന്റെ ശ്രമങ്ങളെ മുഴുവനും ചെലവഴിക്കേണ്ടതിനു പകരം ഭൗതികത നേടുന്നതിനു വേണ്ടി ഭൗതിക താല്പര്യങ്ങൾ നേടുന്നതിനു വേണ്ടി തന്റെ അധ്വാനത്തെ മുഴുവനും ചെലവഴിക്കുന്നവർ വല്ലാഹു ഷഹീദുൻ അലാമായ അമലൂൻ അവർ ചെയ്യുന്നതെല്ലാം അള്ളാഹു താല നോക്കിക്കാണുന്നുണ്ട് ഹാദിറും മാഹും നിയാത്തിഹിം അവരോടൊപ്പം അള്ളാഹുത്താല അവരെ ഇങ്ങനെ പിടിക്കാൻ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ നെയ്യത്തിനെ അള്ളാഹുത്താല നല്ലവണ്ണം നിരീക്ഷിക്കുന്നുണ്ട് അതിനനുസരിച്ച് അള്ളാഹുത്താല അവർക്ക് പ്രതിഫലം കൊടുക്കുക തന്നെ ചെയ്യും വഹും യസുരിഫൂന ബിഹിർസിഹിം അലദ്ദുനിയ വത്തിബാഇഹിമുൽ ഹവ المؤمنين الذين يتبعونهم بحسن الظن ويحسبون أن أعمالهم وأحوالهم على قاعدة الشريعة നോക്കൂ നിങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു വഹും യസുരിഫൂന ബിഹിർസിഹിം അലദ്ദുന്യ അവരുടെ പിന്നിൽ കൂടിയ സമൂഹം ധരിച്ചു പോകുന്നു അവർ നല്ല വഴിക്കാണെന്ന് എന്നിട്ട് അവരെ പിന്നിൽ കൂടിയ സമൂഹത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനു പകരം അവർ സ്വയം ഭൗതികത സമ്പാദിക്കാൻ വേണ്ടി തത്രപ്പെടുകയാണ് അതിനുള്ള ബദ്ധപ്പാടിലാണവർ അതിനുള്ള തത്രപ്പാടിലാണ് അല്ലദീനയത്തബ്യൂനഹും ബിഹുസിനിൽ തന്നെ നല്ലവരാണെന്ന് വിചാരിച്ചുകൊണ്ട് വലിയ പണ്ഡിതന്മാരാണെന്ന് ധരിച്ചുകൊണ്ട് ആളുകൾ അവരുടെ പിറകിൽ കൂടിയിട്ടുണ്ട് വയസ്സബൂന പാവം ആളുകൾ വിചാരിക്കുന്നു അന്ന അമാലഹും വാഹ്വാലഹും അലാ കായിദത്തി ആ അവർ ചെയ്യുന്നതും അവർ കാട്ടിക്കൂട്ടുന്നതുമെല്ലാം ദീനിന്റെ മാർഗം തന്നെയാണെന്നവർ വിശ്വസിച്ചു പോകുന്നു മിൻഹാജു തരീഖ അള്ളാഹുവിലേക്കുള്ള പാത തന്നെയാണ് ഇവർ കൈക്കൊണ്ടിട്ടുള്ളത് എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു പോകുന്നു അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ കുതന്ത്രങ്ങളിലും കുടിലതന്ത്രങ്ങളിലും നിങ്ങൾ പെട്ടുപോകരുത് എന്നുമാണ് ഈ ആയത്തുകൊണ്ട് അള്ളാഹുത്താല ലക്ഷീകരിക്കുന്നത് എന്ന് യായുഹല്ലദീന ആമനു യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ ഇന്ദുത്തിയോ ഫരീഖം മിനല്ലദീന ഊത്തുൽ കിതാബ എന്ന് പറഞ്ഞതിന്റെ ആശയം അതിന്റെ ആന്തരികാർത്ഥം ഇത്തരത്തിലുള്ള ഭൗതിക താൽപര്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരുടെ പിന്നിൽ നിങ്ങൾ കൂടിയാൽ അവർ നിങ്ങളെ അവർ നിങ്ങളെ എറുദ്ദൂക്കും ബഴത ഈമാനിക്കും കാഫിരീൻ നിങ്ങൾ സത്യപാന്ധാവിലൂടെ ചലിക്കുന്നത് നിങ്ങൾ സത്യപാന്താവിലൂടെ ചലിക്കുന്ന ചലിക്കുമ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള പണ്ഡിതന്മാരെ പിന്തുടരാൻ പോയാൽ അവർ നിങ്ങളെ കുഫിരീയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും കേട്ടോ ശ്രദ്ധിക്കണേ എന്ന് അള്ളാഹു സുബാനഹുവത്താല ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണേ സത്യസന്ധത കൈമുതലാക്കിയവരുടെ കൂടെ മാത്രമേ നിങ്ങൾ നിൽക്കാൻ പാടുള്ളൂ എന്ന് അള്ളാഹു സുബാനഹുവത്താല ഓർമ്മപ്പെടുത്തുകയാണ് യാ ഇത്തരത്തിലുള്ള ഭൗതികന്മാരുടെ പിന്നിൽ നിങ്ങൾ കൂടാൻ പാടില്ല നിങ്ങൾ സ്വാദിഖീങ്ങളുടെ കൂടെ സത്യസന്ധത വാക്കിലും പ്രവർത്തനത്തിലും ജീവിതത്തിലുടനീളം കൈമുതലാക്കിയ പണ്ഡിതന്മാരുടെ കൂടെ മാത്രമേ നിങ്ങൾ നിൽക്കാൻ പാടുള്ളൂ ആ വിഭാഗത്തിലേ നിങ്ങൾ അണിചേരാൻ പാടുള്ളൂ വലാ തത്തബിയു അഹുവ കൗമിൻ കതുലല്ലു മറ്റൊരിടത്ത് അള്ളാഹുത്താല പറയുന്നത് വലാ തത്തബിയു അഹുവ കൗമിൻ കതുലല്ലു മിൻ കബുലു വതല്ലു കസീറ വതല്ലു അൻസവാ ഇസ്സബീൽ നിങ്ങൾ നേരത്തെ വഴിപിഴച്ചു പോവുകയും മറ്റുള്ളവരെ പിഴപ്പിക്കുകയും സ്വയം നാശത്തിലേക്ക് പോവുകയും ചെയ്ത വിഭാഗത്തിന്റെ കൂടെ നിങ്ങൾ കൂടാൻ പാടില്ല അവരെ നിങ്ങൾ അനുകരിക്കരുതേ അവരെ നിങ്ങൾ പിന്തുടരരുതേ എന്ന് അള്ളാഹു സുബാനഹുവത്താല ഓർമ്മപ്പെടുത്തുന്നു ആരിഫീങ്ങളിൽപ്പെട്ട ചില ആളുകൾ പറയുന്നു ഖൈറുൽ എൽമി മാക്കാനത്തിൽ ഹഷിയത്തുമാഹൂന്ന് ഏയ് നല്ലോണം ശ്രദ്ധിക്കുക ഖൈറുൽ എൽമി ഏറ്റവും ഉത്തമമായ എൽമ് എന്ന് പറയുന്നത് മാക്കാനത്തിൽ ഹഷിയത്തുമാഹു അതോടൊപ്പം അള്ളാഹുവിനെ പേടിയുള്ള ഇൽമാണ് അപ്പോ അള്ളാഹുവിനെ പേടിയുള്ള ഇൽമാണ് ഹൈറായ ഇൽമ് അള്ളാഹിനെ പേടിക്കാത്ത ഇൽമ് ഹൈറില്ലാത്ത ഇൽമാണ് അള്ളാഹുവിനെ പേടിക്കുന്ന ആലിമാണ് ഹൈറായ ആലിമ് അള്ളാഹിനെ പേടില്ലാത്ത ആലിമ് അവൻ ഹൈറായ ആലിമല്ല അതുകൊണ്ട് അള്ളാഹുവിനെ പേടിക്കുന്ന ആലിമീങ്ങളുടെ കൂടെയാണ് നിങ്ങൾ നിൽക്കേണ്ടത് ഹൈറുൽ എൽമി മാ കാനത്തിൽ ഹഷിയത്തു മാഹു എന്താ കാരണം വദാലിക ലി അന്നൽ ഹഷിയത്ത ഇന്നമാന ഷാനിൽ എൽമി ബിസിഫാത്തിൽ ഹക്കി ഹക്കായ തമ്പുരാന്റെ വിശേഷണങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധമുണ്ടാകുമ്പോഴാണ് അവന് പേടിയുണ്ടാവുക പടച്ചോനെ തിരിഞ്ഞോനെ പേടിയുണ്ടാവുള്ളൂ പടച്ചവനെ തിരിഞ്ഞവനെ പേടിയുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് പേടിയുള്ള ഇൽമ് പേടിയുള്ള പണ്ഡിതന്മാർ അള്ളാനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാർ അവരെയാണ് നിങ്ങൾ അനുകരിക്കേണ്ടത് അവരാണ് യഥാർത്ഥത്തിലുള്ള പണ്ഡിതന്മാർ റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു യത്തി അലന്നാസി സമാനുൻ ആളുകൾക്കൊരു കാലം വരാനുണ്ട് ലായബുക്കാമിനൽ ഇസ്ലാമി ഇല്ലസ്മുഹു അന്ന് ഇസ്ലാം എന്നാൽ അതിന്റെ പേരു മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ വലാമിനൽ ഖുർആാനി ഇല്ലാ റസ്മുഹു വിശുദ്ധ ഖുർആൻ വരികളിൽ മാത്രം അവശേഷിക്കുന്ന കാലമാണത് കുലൂബുഹും ഹരിബ മിനൽ ഹുദ അവരുടെ ഹൃദയം സന്മാർഗത്തെ തൊട്ട് സന്മാർഗമില്ലാത്ത സന്മാർഗം തകർന്നുപോയ ഹൃദയങ്ങളായിരിക്കും അവരുടെ ഹൃദയങ്ങൾ സന്മാർഗം ഹിദായത്ത് തകർന്ന ഹൃദയങ്ങളായിരിക്കും അവരുടെ ഹൃദയങ്ങൾ മസാജിദുഹും ആമിറ അവരുടെ പള്ളികളൊക്കെ അലങ്കൃതമായിട്ടുണ്ടാകും പള്ളികൾ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ടാകും വലിയ രൂപത്തിൽ വലിയ മണിമന്ദിരങ്ങളായിരിക്കും അവരുടെ പള്ളികൾ അവിടെ അവരെ അവിടെ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ടാകും പക്ഷേ വഹിയ ഹറാബുൻ അനിൽ ഹുദാ ആ പള്ളിയിൽ ഹിദായത്ത് കിട്ടുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല ആ പള്ളിയിൽ ഹിദായത്ത് കിട്ടുന്ന കാര്യമുണ്ടാകില്ല അത് അലങ്കൃതമായ പള്ളികളായിരിക്കും ഒരുപാട് വലിയ പണം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുണ്ടാകും ആ പള്ളികൾ അവരുടെ ഹൃദയം ഹിദായത്തിനെ തൊട്ട് തകർന്നതുപോലെ തന്നെ അവരുടെ പള്ളികളിലും ഹിതായത്ത് ഉണ്ടാകൂല എന്ന് ഏയ് അള്ളാഹുത്താൽ അതിപ്പോ ഇപ്പോഴേക്ക് ഇപ്പോഴേക്ക് പറഞ്ഞതാണ് ഈ ആയത്തും റസൂറുല്ലാന്റെ ഹദീസും എന്നൊക്കെ നമുക്ക് തോന്നാണ് ഏതായിരുന്നാലും അള്ളാഹുത്താല ഹിദായത്ത് നൽകട്ടെ അള്ളാഹുത്താല ഹിദായത്ത് നൽകട്ടെ ഹിദായത്തുള്ള പണ്ഡിതന്മാരുടെ കൂടെ നിൽക്കാൻ അള്ളാഹുത്താല തൗഫീഖ് നൽകട്ടെ എന്നിട്ട് റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മിൻഹും ഷർറുമൻ യൗമഇദിൻ ഉലമാഉഹും ഷർറുമൻ ആകാശം തണലിടുന്നതിൽ വച്ച് ഏറ്റവും മോശമായവർ അക്കാലത്ത് ഉലമാവും അവരിലുള്ള പണ്ഡിതന്മാരായിരിക്കുമെന്ന് ആര് ശേഷം ഒരു കാലം വരാനുണ്ടെന്ന് പറഞ്ഞു ആ കാലത്ത് ഇസ്ലാം കേവലം പേരിൽ മാത്രമായിരിക്കും അഹമ്മദും മുഹമ്മദും അബൂബക്കറും ഉമറും ഒക്കെ ഉണ്ടാകും പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ വലാമിനൽ ഖുർആാനി ഇല്ലാ റസ്മുഹു ഖുർആൻ കേവലം വരികളിൽ മാത്രമാണ് ഉണ്ടാവുക കുലൂബുഹും ഹരിബത്തും മിനൽ ഹുദ അവരുടെ ഹൃദയങ്ങൾ എല്ലാം ഹിദായത്ത് നഷ്ടപ്പെട്ട ഹൃദയങ്ങളായിരിക്കും ഒമസാജിദുഹും ആമിറത്തുൻ അവരുടെ പള്ളികളൊക്കെ അവർ പള്ളികളൊക്കെ പരിപാലിക്കപ്പെട്ടിട്ടുണ്ടാകും അഥവാ അവരുടെ പള്ളികളൊക്കെ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ടാകും ഷർറുമൻ തളില്ലുസമാതിൻ ആ കാലത്ത് ആകാശത്തിന്റെ ചുവട്ടിലുള്ളതിൽ വച്ച് ഏറ്റവും മോശമായത് ഉലമാഉഹും അവരിലുള്ള പണ്ഡിതന്മാരായിരിക്കും മിൻഹും തഹുറുജുൽ ഫിത്ന അവരിൽ നിന്നാണ് കുഴപ്പം പൊട്ടിപ്പുറപ്പെടുക വൈലൈഹിം തഴൂതു അവരിലേക്ക് തന്നെയാണ് ആ കുഴപ്പത്തിന്റെ തിരിച്ചുപോക്കുമുണ്ടാവുക അതുകൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ച് പഠനം നടത്തുകയും അതിൽ ലയിക്കാൻ ആർക്കെങ്കിലും സാധിക്കുകയും ചെയ്താൽ കാന സിറാത്തുഹു സിറാത്തല്ലാ അവന്റെ മാർഗമാണ് അള്ളാഹുവിന്റെ മാർഗം കാരണം ആരെങ്കിലും അള്ളാന്റെ കൂടെ നിന്നാൽ അള്ളാഹു അവന്റെ കൂടെ നിൽക്കും ആരെങ്കിലും അള്ളാഹുവിന്റെ പക്ഷത്ത് നിന്നാൽ അള്ളാഹു അവന്റെ കൂടെയുണ്ടാകുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആയത്തിൽ നമുക്കൊരുപാട് വലിയ പാഠങ്ങൾ അള്ളാഹു സുബാനഹുവത്താല നൽകുന്നുണ്ട് അതിനോടനുബന്ധമായി റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരുപാട് ഹദീസുകൾ ഇതെല്ലാം ഈ ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കാലികമാണ് വളരെ പ്രസക്തമാണ് ഇന്നത്തേക്ക് വേണ്ടി അള്ളാഹുത്താല ഇറക്കിയതുപോലെ തോന്നുന്നതാണ് റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ എന്റെയും നിങ്ങളുടെയും മുമ്പിൽ വന്ന് സംസാരിക്കുന്നത് പോലെയാണ് നമുക്ക് മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അള്ളാഹുവും റസൂലും സംസാരിക്കുന്നത് അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക അത് നമ്മൾ കേട്ടില്ലെന്ന് നടിക്കാൻ പാടില്ല അള്ളാഹു സുബാനഹുവത്താല ഈ വിശുദ്ധ റമദാനിന്റെ ഹക്കുകൊണ്ട് നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വാലിഹായ കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി സ്വീകരിക്കട്ടെ വീണ്ടും അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ച് കൂടുതലായി പഠിക്കാൻ റബ്ബുൽ ഇസത്ത് നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് പ്രബുലിസത്തായ തമ്പുരാൻ എന്നെ ഇത്രയും നേരം സഹിക്കുകയും ശ്രവിക്കുകയും ചെയ്ത സഹോദരന്മാർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്നെയും നിങ്ങളെയും അള്ളാഹു അവന്റെ യഥാർത്ഥത്തിലുള്ള മുത്തക്കയങ്ങളിൽ പെടുത്തട്ടെ ഹിദായത്ത് അള്ളാഹു താല നമുക്കൊക്കെ വർദ്ധിപ്പിച്ചു തരട്ടെ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു സുബാനഹു തല ഈമാനിനെ ശക്തിപ്പെടുത്തി തരട്ടെ അള്ളാഹുലും അവന്റെ റസൂലിലുമുള്ള മഹബത്ത് അള്ളാഹു താല വർദ്ധിപ്പിച്ചു തരട്ടെ ഈ റമദാനിനെ അള്ളാഹു താല നമുക്ക് അനുകൂലമാക്കി സാക്ഷി നിർത്തട്ടെ പ്രതികൂലമായി ഈ റമദാൻ സാക്ഷി നിൽക്കുന്നവരിൽ നിന്ന് അള്ളാഹു താല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഈ റമദാൻ പോകുന്നതോടുകൂടി അള്ളാഹുവിന്റെ റഹ്മത്തും മഹഫിറത്തും തുക്കുമ്മിനാറും നേടിയെടുക്കാൻ അതുപോലെ തന്നെ ലൈലത്തുൽ ഖദർ കൊണ്ട് അനുഗ്രഹം സമ്പാദിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകുന്നവരിൽ അവന്റെ മഹദ് കൊണ്ട് കൊണ്ട് നമ്മളെയൊക്കെ പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളോട് ബന്ധപ്പെട്ടവരെ മാതാപിതാക്കളെ ഉസ്താദുമാരെ ഭാര്യ സന്താനങ്ങളെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകളെ ഹാസിലാക്കി കൊടുക്കട്ടെ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി താല വാത്തു